ഭ്രാന്തം വിജ്ഞാനം സ്വാകാരമേവ ബാഹ്യതയ അധ്യവസ്ഥ വിജ്ഞാനവാദ പറയുകയാണ് ഭ്രാന്തമായ വിജ്ഞാനം ദോഷജന്യമായ ദോഷം കൊണ്ടാണ് ഭ്രാന്തി ഉണ്ടാകുന്നത് അപ്പം ഭ്രാന്തി എന്ന് വെച്ചാൽ ദോഷജന്യമാണ് ആ വിജ്ഞാനം സ്വാകാരമേ ജ്ഞാനരൂപത്തിലുള്ള രജതം ജ്ഞാനാകാരമായ രജതം സ്വാകാരം ജ്ഞാനാകാരമായ രജതം ബാഹ്യതയ അധ്യവസ്ഥിതി ബാഹ്യമായ ഗന്ധിയാണ് ബാധ്യത എന്ന് വെച്ചാൽ ഇതം ഇതം എന്നിങ്ങനെ ആരോപിക്കുന്നു അതായത് ഇതം രജതം എന്ന് പറയുന്ന ആ അനുഭവം തന്നെ ഉണ്ടാകുന്നു കാരണം രജതം ജ്ഞാനാകാരമാണ് ഞാനൊരു ജ്ഞാനം ഉള്ളിലാണ് ജ്ഞാനമാണ് രജതമെങ്കിൽ അഹം രജതം അനുഭവം ഉണ്ടാവും പക്ഷെ ഭ്രാന്തി സ്ഥലത്ത് ഒരാൾക്ക് എങ്ങനെ അനുഭവം ഉണ്ടാകുന്നത് ഇതം രഹിതം അപ്പൊ അത് എന്ത് മനസ്സിലാക്കണം ദോഷം കൊണ്ട് വിജ്ഞാനത്തിൽ അവിദ്യാദോഷമുണ്ട് അതാണ് ഭ്രാന്തം വിജ്ഞാനം എന്ന് പറയുന്നത് ദോഷം കൊണ്ട് എന്ത് ചെയ്യുന്നു ആ രജതാകാരത്തെ ഇതം എന്നിങ്ങനെ ആരോപിക്കുകയാണ് അങ്ങനെ ഇതം എന്നൊരു ഉള്ളിലാണ് വിജ്ഞാനം രഹിതം വിജ്ഞാനാകാരമാണ് രണ്ട് സമ്മതിക്കുക പക്ഷെ ഇതം എന്നുള്ള അനുഭവത്തിന് ഉണ്ടാകുന്ന അഹമെന്ന് നേരത്തെ എന്താണോ പ്രതിപത്ത് പ്രത്യേക ജ്ഞാനം എന്ന് പറയുന്നത് പ്രതിപത്താവ് തന്നെയാണ് അതിൽ നിന്ന് വേറെ അഹം രഹിതമെന്ന് വേണം അനുഭവം ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇവിടെ എങ്ങനെ അനുഭവം ഉണ്ടാകുന്നു അപ്പൊ അതെങ്ങനെ ഉണ്ടാകുന്നു വിജ്ഞാനമായി പറയുന്നു ദോഷം കൊണ്ട് ഉള്ളിലിരിക്കുന്ന വിജ്ഞാനത്തെ രജത രൂപത്തിൽ ഇതം എന്നതിന് പുറമെ ആരോപിക്കുന്നു മനസ്സിലായോ അങ്ങനെ പുറമെ ആരോപിക്കുന്നതിന് എന്താ കാരണം ഭ്രാന്തി എന്ന് പറഞ്ഞു ദോഷജന്യമായ ജ്ഞാനം ദോഷജന്യമാണ് ആര് പറയുന്നു വിജ്ഞാനം ഭ്രാന്തം വിജ്ഞാനം വെച്ചാൽ ദോഷജന്യമായ വിജ്ഞാനം സ്വാകാരമേവ ജ്ഞാന ആകാരത്തിലുള്ള രജതത്തെ ബാഹ്യതയ ഇതം എന്നിങ്ങനെ അധ്യവസ്ഥതി ആരോപിക്കുന്നു ഈ പറയുന്ന ഓരോ വാക്കിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകും മനസ്സിലായി മനസ്സിലായി എന്നൊക്കെ തോന്നും പക്ഷെ ഒന്നും മനസ്സിലാകത്തില്ല വിജ്ഞാനവാദി പറയുന്നു ഇവിടെ ആത്മഖ്യാതിയെ കുറിച്ച് പറയുന്നത് ആരാണ് ആത്മഖ്യാതിയെ കുറിച്ച് പറയുന്നത് ആരൊക്കെയാണ് യോഗാചാരന്മാര് സൗത്രാന്തികന്മാര് വൈഭാഷികൻ മൂന്ന് പേരും ആത്മഖ്യാതി പറയുന്നു മൂന്ന് കൂട്ടം മാധ്യമന്മാരെന്താ പറയുന്നത് അസഖ്യാതി ഇവിടെ ഇപ്പൊ വിജ്ഞാനവാദിയെ നിഷേധിക്കുന്നവര് ആത്മഖ്യാതെ നിഷേധിക്കുന്നവര് അക്ഷാഭ്യ അതാരാണ് പ്രഭാകരഗുരു മീമാംസയിൽ പ്രധാനമായും പ്രഭാകരഗുരു ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇത് വിശേഷിച്ച് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു അദ്വൈതം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് രൂപപ്പെട്ട ഒന്നാണ് ഈ ഈ വാദങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിയാലേ അദ്വൈതം എവിടുന്ന് വന്നു എന്ന് മനസ്സിലാക്കാം മനസ്സിലായോ ഇതിൽ നിന്നാണ് നോക്കാം തഥാച അഹങ്കാരാസ്പദമസ്യ ഭോജനോ ആയതിനാൽ അസ്യ രജതസ്യ ഗോചര ആശ്രയം അല്ലെങ്കിൽ വിഷയം അഹങ്കാരാസ്പദം അഹങ്കാര ആശ്രയമല്ല എന്നുവെച്ചാൽ അഹം എന്നുള്ള ബോധം രഹിതത്തെ സംബന്ധിച്ച് അഹം രഹിതമെന്ന ബോധമുണ്ടാകുന്നുണ്ട് രഹിതത്തിന്റെ ഗോചരമായി അഹം വരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഞാനോ പറഞ്ഞത് വിജ്ഞാനാകാന്തരമായ ശരീരത്തെ പുറമേ അഭ്യസിക്കുന്നുണ്ട് ആരോപിക്കുന്നു അതിന് കാരണമാണ് ദോഷമെന്ന് ഞാനവര് പറയുന്നത് കൃത്യമായി കാര്യകാരണ സഹിതം മനസ്സിലാക്കണം അല്ലെങ്കിൽ പറയുന്നൊന്നും മനസ്സിലാക്കി മനസ്സിലായവർ തോന്നും ഒന്നും കൂടി കാണത്തില്ല അതുകൊണ്ടെന്ന് വരുന്നു അഹങ്കാരാശ്രയമായിട്ട് അഹം രഹിതം എന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല മറിച്ച് എങ്ങനെ ബോധം ഉണ്ടാകുന്നത് എന്നാര് പറയുന്നു ആത്മക്ഷാരി പറയും തഥാജന അഹങ്കാരമാസ്തത ജ്ഞാനാകാരത പുനർ അസ്യ ബാധകപ്രത്യയ പ്രവേദനി പ്രവേദനീയേതിച്ച് ഇതം രഹിതമെന്നുള്ള ജ്ഞാനത്തിന്റെ ജ്ഞാനാകാരം ഇത് ജ്ഞാനാകാരമാണ് ഇതിന്റെ രൂപം ജ്ഞാനമാണ് ഇതാണ് ജ്ഞാനാകാരത പുനരസ്യ ജ്ഞാനാകാരത അസ്യ ജ്ഞാനാകാരത പുനഃ ജ്ഞാനാകാരതയാകട്ടെ എന്നിന്റെ രഹിതത്തിൽ ബാധക പ്രത്യയ പ്രവേദ പ്രവേദനീയ ബാധക പ്രത്യയം കൊണ്ട് ഗ്രഹിക്കേണ്ടതാണ് ബാധക പ്രത്യയം കൊണ്ട് ഗ്രഹിക്കേണ്ടതാണ് അത് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് സ്നേഹം നിരയതം എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ ആ വിതന്തയെ നിഷേധിക്കുന്നത് പിന്നെ ശേഷിക്കുന്ന എന്താണ് രജതം അതെന്താണ് ഉള്ളിൽ അങ്ങനെ നിഷേധത്തിലൂടെ മനസ്സിലാക്കണം എന്താണ് രജതം ജ്ഞാനാകാരമാണ് അതായത് ജ്ഞാനത്തിന് അവർ രണ്ട് രൂപം സ്വീകരിക്കും ഒന്ന് ഗ്രാഹ്യ മറ്റൊന്ന് അധ്യവസേ ഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വവിഷയ സ്വപ്രകാശം ജ്ഞാനം ജ്ഞാനത്തെ ഗ്രഹിക്കും ഈ ജ്ഞാനം ജ്ഞാനത്തെ ഗ്രഹിക്കുന്നതാണ് അഹം എന്നുള്ള ബോധം അകത്തിൽ ആരാരെ ഗ്രഹിക്കുന്നു ജ്ഞാനം ജ്ഞാനത്തെ ഗ്രഹിക്കുന്നു അധ്യവസേയം എന്ന് പറയുമ്പോൾ ജ്ഞാനം ബാഹ്യ വിഷയം അപ്പൊ ഞാനും ഞാനൊക്കെ ഗ്രഹിക്കുന്നതാണ് എന്ത് അധ്യവസയം എന്ന് പറയുന്നതോ വിഷയം അപ്പോ കേവലം ജ്ഞാനത്തിന് സ്വയം പ്രകാശമായി സ്വീകരിക്കുന്നു പക്ഷെ സ്വവിഷയത്വ ലക്ഷണ സ്വപ്രകാശം സ്വവിഷയത്വ ലക്ഷണം സ്വപ്രകാശം സ്വപ്രകാശം വെച്ചാൽ ജ്ഞാനം ജ്ഞാനത്തെ ഗ്രഹിക്കുന്ന ഇതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്വൈതികൾ സുപ്രകാശ ലക്ഷണം പറയുമ്പോൾ അവേദ്യത്വസ്ഥിതി അപരോക്ഷ വ്യവഹാര യോഗ്യത്വം ചിസ്തുതീരം ലക്ഷണം പറയും സ്വപ്രകാശം അത് എന്താണ് അത് വിഷയമാക്കുന്നില്ല എന്നാൽ അപരോക്ഷ വ്യവഹാരം ഞാൻ എന്നുള്ള ആ ബോധം ഇതുണ്ടാക്കുകയും ചെയ്യുന്നു അപ്പൊ അദ്വൈതി സ്വവിഷയത്വ ലക്ഷണ സുപ്രകാശം മാനിക്കുന്നു അത് അംഗീകരിക്കുന്നു പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു സ്വവിഷയത്വ ലക്ഷണ അപ്പോ വിജ്ഞാനം വിജ്ഞാന രൂപത്തിലുള്ള രഹിതത്തെ ഇതം എന്ന് പുറമെ അധ്യസിക്കുന്നു എന്ന് അവർ പറയുന്ന അതുകൊണ്ടാണ് അപ്പൊ ഇതം എന്നറിയുന്നതാണ് അധ്യാസം അഹം എന്നറിയുന്നതാണ് എന്ത് മനസ്സ് ഗ്രാഹ്യം ഇതം എന്ന് പറയുന്നത് എന്താണ് അധ്യാവസ്ഥ അഹം എന്ന് പറയുന്നത് ഗ്രാഹ്യം അപ്പൊ നേതം രചിതം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നേതം രചിതം എന്ന് പറയുന്നതാണ് ബാധക പ്രത്യേകം ഇതം രഹിതം എന്നുള്ള ജ്ഞാനത്തെ ബാധിക്കുന്ന ജ്ഞാനമാണെന്ന് വേദം രജതം ഇപ്പൊ എന്ത് ചെയ്യുന്നു അവിടുത്തെ അധ്യവസയത്തെ നിഷേധം അധ്യവസയം എന്താണ് ഇതം ഇതന്തേ നിഷേധം ഇതന്തേ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ് ഇതം ഇതന്തേതത്തിൽ ഇതന്തേ നിഷേധിച്ചു പിന്നെ ശേഷിക്കുന്ന എന്താണ് വേദം അത് ജ്ഞാനാകാരമാണ് അപ്പൊ ഞാൻ എവിടെ ഇരിക്കുന്നു ഉള്ളിൽ അപ്പൊ അത് ഉള്ളിലിരിക്കും ശരി അതാണ് ഒരു പറയുന്നത് അതാണ് ജ്ഞാനാകാരത പുനരസ്യ അസ്ഥി രജതസ്യ ജ്ഞാനാകാരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ബാധക പ്രത്യയ പ്രവേദനീയ വേദം ത്രേതം എന്ന് പറയുന്ന ബാധക പ്രത്യയത്തിലൂടെ അറിയേണ്ടതാണ് ഇത് ചെയ്തണ്ട ആശ്ചര്യം ഇത് കൊള്ളാമല്ലോ നിങ്ങൾ പറയുന്ന കാര്യം ആര് പറയുന്നു ഗാന്ധി ഏത് ഏ ആരാണ് ആരോട് പറയുന്നു എന്താന്ന് പറഞ്ഞു വിജ്ഞാനവാദിയോട് പറയുന്നു നിങ്ങൾ ഈ പറയുന്നത് പൊട്ടത്തരാണ് എന്നാര് പറയുന്നു ഭാഗരം ഭാഗരം അനുയായി പക്ഷാധിപതി ആരോട് പറയുന്നു അദ്ദേഹത്തിന്റെ പറയുന്നത് പറയാൻ പാടില്ല ഒരു മൂന്നരമ്പ് ഇവിടെ കിടക്കുകയാണ് Good. Good. ഉം. അങ്ങനെ വിജ്ഞാനവാദികളുടെ ആചാര്യൻ ആ ഒരു നാരായണൻ എല്ലാത്തിനും ആചാര്യം ബുദ്ധനാണ് അത് അതൊക്കെ ഏകദേശം ഒരു കാലത്ത് തന്നെ ഇതിനകത്ത് ശാരിതാനാഥ് പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് വിജ്ഞാനാണ് മറ്റേ യോഗാചാരൻ നാഗാർജുനൻ ശൂന്യവാദി നാഗാർജുനൻ ഇതൊരുപാട് ഒരുപാട് ആചാര്യന്മാർ അതൊക്കെ വളരെ നിർത്തി നാഗാർജുനന്റെ കാലം എന്ന് പറയുന്നത് ഈ വിജ്ഞാനവാദം ഇതൊക്കെ വരുന്ന ഒരു മൂന്നാം നൂറ്റാണ്ടിലാണ് അപ്പോഴാണ് ഇതിന്റെയൊക്കെ നല്ല കാലം മൂന്നും നാലും നൂറ്റാണ്ടിലൊക്കെ ശങ്കരാചാര്യ വരുന്ന കാലത്തിലാണ് എട്ടാം നൂറ്റാണ്ട് എട്ട് ഒമ്പത് കാലത്തൊക്കെയാണ് ആരോഗ്യത്തിൽ ചെറിയ അഭിപ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ടാം നൂറ്റാണ്ടിൽ അപ്പൊ ഇവരുടേത് നല്ല കാലം കഴിഞ്ഞിട്ടാണ് ശങ്കരാചാര്യർ ഇന്നടിക്ക് വരുന്ന ആളാണ് ആര് അർജുനനും ശങ്കരാചാര്യ ഇപ്പൊ ഇടയ്ക്ക് വരുന്നവരാണ് ഗൗഡവാദ ഗൗഡവാദാചാര്യനാണ് വിജ്ഞാനവാദത്തിൽ നിന്നും ശൂന്യവാദത്തിൽ നിന്നും അദ്വൈതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഗൗഡവാദാചാര്യനാണ് ഗൗഡവാദാചാര്യരെ പിടിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യൻ ചെയ്യുന്നത് അദ്വൈതത്തിൽ ഇത്രയും വലുതാണ് അല്ല ഇതൊന്നും ആദ്യം വെളിപാടൊന്നും അല്ല ഇതിനൊരു ചരിത്രമാണ് ഒരു പരിണാമമാണ് അതുകൂടെ അറിഞ്ഞില്ല അല്ല ഒരാൾക്കിങ്ങനെ സമാധി തോന്നിയ കാര്യമൊന്നുമില്ല അത് നമ്മുടെ അന്ധവിശ്വാസം കേൾക്കുന്നുണ്ടോ തുടവാരൻ എന്ത് ചെയ്തു ചെറിയ മാറ്റം വരുത്തി ഏത് വിജ്ഞാനവാദവും ശൂന്യവാദവും കൂടെ ചേർത്ത് രണ്ടുകൂടെ ചേർത്ത് അതിനെ അങ്ങ് മാറ്റി മാറ്റിയപ്പോ ആർക്കും ഒരു പിടിവള്ളിയായി ആർക്കും ശങ്കരാചാര്യ എന്ത് ചെയ്തു അതിനെടുത്ത് ശരിക്കൊന്ന് പണി ശരിയാക്കിയാണ് ഉപയോഗം പിന്നീട് അവരവർക്ക് വീണ്ടും അത് പണിയും വീണ്ടും പണിയും വീണ്ടും പണിയാണ് നമ്മുടെ കാലത്ത് അദ്ദേഹം മനസ്സിലായി അപ്പൊ ഇതിനൊക്കെ ഒരുപാട് ചരിത്രപരമായ പാരമ്പര്യമുണ്ട് ഇവിടെ ഈ ഭ്രാന്തിയെ കുറിച്ചൊക്കെ പറയുന്നില്ലേ ദോഷജന്യമായ ഭ്രാന്ത വിജ്ഞാനമാണ് പുറമെ ഹിതമായി കാണുന്നത് ഇതെല്ലാം അദ്വൈതം പറയുന്നത് ഭ്രാന്തി കൊണ്ടാണ് ഈ ലോകം മുഴുവൻ കാണുന്നതെന്ന് പറയുന്നത് തന്നെയാണ് ആര് പറയുന്നത് അതന്നെയാണ് പിന്നീട് ആര് പറയുന്നത് പത്തുന്നുണ്ടോ തെളിഞ്ഞു വരുന്നുണ്ട പക്ഷെ ഒന്നല്ല വ്യത്യാസപ്പെടും ഓരോരുത്തരും അവരവരെ കൈ കിട്ടുമ്പോൾ എന്ത് ചെയ്യും ഇവരൊന്നുകൂടെ അവരുടെ ബുദ്ധി ഏർപ്പിച്ച് തേച്ച് നീക്കി ഇത് ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമേ ഇതിന്റെ കണക്ഷൻ കിട്ടത്തുള്ളൂ മനസ്സിലായി ഇതിലൊരു അദ്വൈതത്തിന്റെ ബുക്കെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി അതിനാണ് ഇതൊക്കെ മനസ്സിലാകണമെന്ന് പറയുന്നത് എനിക്ക് ഇത്രയും വലിയ ബുദ്ധി കസരത്തിന്റെ ആവശ്യമുണ്ട് അദ്വൈതം വന്ന വഴി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് അപ്പൊ അതുപോലെ അത് ഞാനിപ്പോ പറയുന്നതല്ല വീണ്ടും ഇതെടുത്ത് വെച്ച് ഇങ്ങനെ വായിച്ചു നോക്കണം ചിന്തിച്ചു നോക്കണം ചിന്തിച്ചു നോക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത് മനസ്സിലായി നമ്മളിതൊന്നും പഠിപ്പിക്കുമ്പോഴൊന്നും ആരും പറയില്ല എങ്ങനെയാണ് ചെറുപ്പത്തിൽ അദ്വൈത സാമ്പ്രദായികന്മാരായ ആചാര്യന്മാരാണ് പഠിപ്പിക്കുന്നത് അവരോടൊക്കെ ഇരുന്ന് യുദ്ധപതുമായിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ അടിച്ചോളും അവിടെ നിന്ന് ഇതൊന്നും പറയാൻ പറ്റില്ല ശങ്കരാചാര്യരോട് കടപ്പാടുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണിത് അടി അങ്ങനെ കടപ്പാടില്ലാത്ത ഒരാശ്രമമായതുകൊണ്ടാണ് ഇവിടെ ഇരുന്നത് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നത് അവിടെ അംഗീകരിക്കുന്ന കാര്യമില്ല അത് ഹന്ത കൊള്ളാമല്ല നിങ്ങൾ പറയുന്നത് ബാധകപ്രത്യം ആലോചയത് ആയുഷ്മാൻ ആ നീ എന്ന ഈ ബാധക പ്രത്യേകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആയുഷ്മാൻ നിനക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ നീ ജീവകാലം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കണം ബാധക പ്രത്യേകം എന്താണ് ഈ പറയുന്നത് പുറമേ കാണുന്ന രജതം എന്ന് പറയുന്നത് ജ്ഞാനാകാരമാണ് എങ്ങനെയാണ് തെളിയിക്കുന്നത് നേതം രജതം എന്ന് നിഷേധിക്കുമ്പോഴത്തേക്ക് ഇതന്തയെ നിഷേധിക്കുന്നു രജതത്തെ നിഷേധിക്കുന്നില്ല ഇതൊക്കെ ഈ വേദം രേതം എന്ന് പറയുന്ന ബാധകജ്ഞാനത്തിലൂടെയാണ് ജ്ഞാനത്തിലൂടെയാണ് ജ്ഞാനാകാരമാണെന്ന് സമർത്ഥിക്കുന്നത് ഇവിടെ അധ്യവസ്ഥയെ അധ്യവസ്ഥയത്തെ നിഷേധിക്കുകയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യുക ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് ആരാരോട് പറയുന്നു ആരെ സഖ്യ മായി എന്ന് പറയുന്നത് ആത്മഖ്യാതിയാണ് ജ്ഞാനാവധിയിൽ ആത്മഖ്യാതി എന്ന് പറയുന്നത് കാരണം കേവലം വിജ്ഞാനാവധി മാത്രമല്ല വിജ്ഞാനാവധി സൗത്രാന്തികന്മാരും അഭിഭാഷകന്മാരും എല്ലാവരും ആത്മഖ്യാതിയാണ് ശൂന്യവാദി വഴി ശൂന്യവാദി എന്ത് ഖ്യാതിവാദിയാണോ ഏ ഇപ്പൊ പറഞ്ഞത് ഇതാണ് സ്വപ്രാമ്യന്മാർ സ്വപ്രാമ്യന്മാർ ശൂന്യമായി അസത്യാദി അതുകൊണ്ട് അവരോട് ചോദിക്കുകയാണ് ബാധകം പ്രത്യേകം ആലോചനയ്ക്ക് വൈഷ്ണവം ശരി നീ ചിരഞ്ജീവിയാണ് നീ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക ജീവിതകാലം മുഴുവൻ എന്തിനെ കുറിച്ച് ചിന്തിക്കുക ബാധക പ്രത്യേകത്തെ കുറിച്ച് അങ്ങനെയാണ് ജഗതാകാരം ഞാൻ രജത ജ്ഞാനാകാരമാണെന്നൊക്കെ പറയുന്നത് ഞങ്ങളെ കളിയാക്കി പറയുക പരീക്ഷിച്ച് പറയുക ആര് പറയും പരീക്ഷിച്ച് ആരാ പരിഹസിക്കുന്നത് ഏ ആഖ്യാനമാണ് പറയുന്നത് പ്രഭാവപ്പെടുത്തുന്നത് കിം പുരോവർത്തിദ്രവ്യം രഹിതാ അഹോ ജ്ഞാനാകാരതാമപ്യ അസ്യ കവി അസ്യ നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങളെ വിധം രഹിതം എന്ന് പറയുന്നത് ശുദ്ധിയല്ലേ പറയുന്നത് അപ്പൊ നേതം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു മുമ്പിൽ കിടക്കുന്ന ദ്രവ്യത്തെ രംഗത്തിൽ നിന്ന് നിങ്ങൾ വേർതിരിക്കുകയാണ് നേതം ഇതല്ല ഏതല്ല മുമ്പിൽ കിടക്കുന്ന ശക്തിയല്ല ഇത് നിങ്ങൾ വേർതിരിക്കുന്നു വേർതിരിക്കുക മാത്രമല്ല നിങ്ങൾ പറയുന്നു ഏതം നാനാകാരമാണ് രണ്ട് കാര്യം പറയുന്നു വേദം രഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ശരിയാണ് വിധി രഹിതമല്ല അതുപോലെ ശുദ്ധി രഹിതം നമ്മൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷെ രഹിത ജ്ഞാനാരാണെന്ന് പറയുന്ന ഒരു കാര്യം കൂടുതലായിട്ട് പറയും ഇതിനുള്ള ബുദ്ധിമുട്ടില്ല മനസ്സിലായി വേദരഹിതം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു ശുദ്ധിയെ രഹസ്യം വേറെ ആക്കുന്നു ഇതല്ല എന്ന് പറയുമ്പോ എന്തിനാണ് നിഷേധിച്ചത് എന്തെല്ലാം നിഷേധിച്ചു വേദാന്തെന്ന് പറയും ഓക്കെ പക്ഷെ നിങ്ങൾ വേറെ വേറെന്നൂടെ പറയുന്നത് എന്താണ് രജതം ജ്ഞാനാകാരമാണ് ഇതാണ് പരീക്ഷ അപ്പൊ ബാധപ്രത്യയം കൊണ്ട് ഒരു കാര്യം വേണമെങ്കിൽ പറയാം എന്താണ് രജതം ശുദ്ധിയല്ല എന്ന് രജതം ജ്ഞാനാകാരം എന്ന് ആര് പറയുന്നു പുരോവർത്തി ദ്രവ്യം എന്താ വിവേചേരി നിങ്ങൾ എന്താ ചെയ്യുന്നത് പുരോവർത്തി ദ്രവ്യം എന്ന് വെച്ചാൽ ഇതം എന്നറിയുന്ന ആ ദ്രവ്യത്തെ അതെന്താണ് ആ ദ്രവ്യം ശുദ്ധിയെ രഹിതാ വിവേചേരി രംഗത്തിൽ നിന്ന് വേർതിരിക്കുകയാണോ ആഹോ വികല്പമാണ് അതോ ജ്ഞാനാകാരം അസ്യ ദർശേരി അസ്ഥിരവിധസ്യ ജ്ഞാനാകാരത ജ്ഞാനാകാരത്തെയും നിങ്ങൾ കാണിക്കുക മനസ്സിലായി രണ്ടു കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്തിന് ഞാനാകാരത്തെ കാണിക്കുന്നത് രജതത്തിന് ജ്ഞാനാകാരത്തെ കാണിക്കുകയും ചെയ്യുന്നു ഇതിലേതാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് അപ്പൊ ഒന്നുകൂടി വികല്പത്തിലാണ് ഇതെന്താ നിങ്ങളിവിടെ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ ആദ്യത്തെ എന്താണ് വേർതിരിക്കുന്നു രണ്ടാമത്തെ എന്താണ് ഇതിലേതാം കൂടി ചെയ്യുന്നു തത്ര ജ്ഞാനാകാരത ഉപദർശനം വ്യാപാരം ബാധകം പ്രത്യസ്തി പൂർവാണ ശ്ലാഘേ പ്രജ്ഞോ ദേവാനാം അത് ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തെ എടുക്കാം ജ്ഞാനാകാരത ഉപദർശനം വ്യാപാരം രജതം ജ്ഞാനാകാരമാണെന്ന് കാണിച്ചു തരുന്ന നിങ്ങളുടെ പ്രവൃത്തി ജ്ഞാനാകാരത്തെ ഉപദേശം ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ആ പ്രവൃത്തി എന്താണ് രജതം ജ്ഞാനാകാരമാണെന്നുള്ളതിനെ ഉപദർശനം ചെയ്യിക്കുന്നതായ നിങ്ങളുടെ പ്രവർത്തി അതായത് ജ്ഞാനാകാരമാണെന്നുള്ളതിനെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതായ നിങ്ങളുടെ പ്രവൃത്തി എന്താണ് അത് ബാധകപ്രത്യക്ഷി ധ്രുവമാണ് ഏതം രചനം പറയുന്ന ബാധകജ്ഞാനമാണ് എന്ന് പറയുന്നവര് ഏതരഹിതം എന്ന് പറയുന്ന ബാധകപ്രത്യയം എന്താണ് രജതത്തിന്റെ ജ്ഞാനാകാരതയെ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്ന ധ്രുവാണ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നവരായ നിങ്ങൾ ശ്ലാഘനീയ പ്രജ്ഞവും നിങ്ങളുടെ ബുദ്ധിയെ വളരെ വളരെ പ്രശംസിക്കേണ്ടതാണ് ആരുടെ ബുദ്ധിയെ ആര് പറയുന്നു നിങ്ങളുടെ ബുദ്ധിയെ വളരെ വളരെ പ്രശംസിക്കേണ്ടതാണ് ഇതാണ് ശ്ലാഘനീയ പ്രജ്ഞവും നിങ്ങൾ വളരെ ശ്ലാഘിക്കത്തക്കതായ ബുദ്ധിയുള്ള വലിയ ബുദ്ധിമാണ് നമ്മൾ കാണുക പറയുമ്പോൾ വലിയ ബുദ്ധിമാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം ഒരാളെ കുറിച്ച് പറയുന്നു ഇയാളൊരു വലിയ ബുദ്ധിമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബുദ്ധിയില്ലാന്ന് ദേവാനാം പ്രിയ ദേവാനാം പ്രിയ എന്ന് പറഞ്ഞാൽ ദേവാനാം പ്രയോഗിക്കും മൂർഖൻ വ്യാകരണം ദേവാനാം ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം മണ്ഡലം ദേവാനാം ക്രിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മരമണ്ഡലം ഈ ദേവാനാം പ്രിയനും എന്ന് പറയുന്ന പ്രയോഗം പഴയ പഴയ പാരി സാഹിത്യത്തിലൊക്കെ അശോകന്റെ ശില ശിലാലിഖിതങ്ങളിലൊക്കെ ദേവാനാം പ്രിയാണ് അവിടെയൊക്കെ നല്ല അർത്ഥത്തിലാണ് ദേവന്മാർക്കെല്ലാം പ്രിയപ്പെട്ടവനെന്നാണ് അപ്പൊ ബുദ്ധൻ ദേവനാണെങ്കിൽ ബുദ്ധന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെല്ലാം ദേവാനാം പ്രിയന്മാരാണ് പാലി ഭാഷയിൽ അങ്ങനെയൊക്കെ പക്ഷെ സംസ്കൃതത്തിലേക്ക് വന്നപ്പോ അത് മൂർഖനെന്ന് ഏത് വിപരീതമായ അർത്ഥം അങ്ങനെ വരാൻ കാരണം ചിലത് പറയുന്നു ആൾക്കാർ ചെയ്യുന്നു ഇവിടെ ഒരുപാട് പണം മുടക്കി യാഗം ചെയ്യും യാഗം ചെയ്ത് പുണ്യം നേടി സ്വർഗത്ത് എത്ര പണം മുടക്കി യാഗം ചെയ്ത് സ്വർഗത്ത് പോയാലും പുണ്യം നേരുമ്പോൾ എന്തോരും തിരിച്ചു വരുന്നു അപ്പോൾ മൂർഖന്മാർ മണ്ടന്മാർ അല്ലെങ്കിൽ പണി അതുകൊണ്ടാണ് ദേവാനാം പ്രിയ അപ്പൊ ദേവന്മാരുടെ പ്രിയന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ പ്രീതിക്ക് അവരെന്ത് ചെയ്യുന്നു യാഗം ചെയ്യുന്നു പക്ഷെ ആ പ്രീതി എന്ത് ചെയ്യുന്നു എത്ര യാഗം ചെയ്താലും പുള്ളിൽ ക്ഷയിക്കുമ്പോൾ തിരിച്ചു വരുന്നു അത് മണ്ടന്മാരാണ് എന്ന് പറയുന്നത് ബാധകപ്രത്യയ ബാധകപ്രത്യയമാണ് വേദത്തിന്റെ ഞാനാകാരതയെ വെളിപ്പെടുത്തുന്നതെന്ന് പറയുന്ന നിങ്ങളുടെ ഈ വ്യവഹാരം എന്താണ് ഈ പറയുന്ന നിങ്ങൾ ദുർവാണ പറയുന്നവർ ദുർവാണാനോട് എന്തിന്റെ രൂപമാണ് ഇതിന്റെ സ്ഥാനത്ത് പ്രത്യാഗമാണ് അങ്ങനെ പറയുന്നവരായ നിങ്ങൾ സ്ഥലാധീയപ്പെട്ടു യജവാന്മാരാണ് ദേവാനാം പ്രിയ മൂർഖന്മാർ വിവരദോഷം ഇന്നാരെ വിളിക്കുന്നു ഒരു പക്ഷേ ഇതുകൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു പണ്ട് ബുദ്ധൻ ദേവാനാം പ്രിയ എന്ന് പറഞ്ഞത് നല്ല അർത്ഥത്തിലാണ് പക്ഷെ ഈ പറയുന്ന എന്താണ് മൂർഖൻ എന്നുള്ള അർത്ഥത്തിലാണ് അതുകൂടെ മനസ്സിലാക്കി പറയുന്നതായിരിക്കും ഓരോ ദേവാനാം എന്ന് പറയുന്നത് അങ്ങനെ പറയാറ് സാറിന് പറയാറുണ്ട് ഒരുത്തൻ ബി ജെ പിക്ക് വേണ്ടി നടക്കും വേറൊരുത്തൻ കോൺഗ്രസിന് വേണ്ടി നടക്കും ഇപ്പൊ ബി ജെ പി ആയിക്കൊണ്ട് കോൺഗ്രസ്സുകാരൻ അവന്റെ പേര് ബി ജെ പി എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല അർത്ഥത്തിലാണ് അവന്റെ കോൺഗ്രസ് നല്ല അർത്ഥത്തിലാണ് എന്താണ് ഈ പറയുന്നതെന്ന് കേൾക്കുന്നുണ്ടോ എന്താ പറഞ്ഞു ബി ജെ പിയെ കുറിച്ച് എന്ന് വെച്ചാൽ ഈ പറയുന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരിക്കലും ബാധക പ്രത്യയത്തെ എടുത്തുകൊണ്ട് രഹിതം ജ്ഞാനാകാരമാണെന്ന് പറയാൻ കഴിയത്തില്ല അതിന് നേതം രഹിതമെന്നുള്ള ബാധകജ്ഞാനം പോരാ ഏതിന് ഏതിനും ശ്രദ്ധിക്കുന്നുണ്ടോ രജതം ജ്ഞാനാകാരമാണെന്നുള്ളത് ജ്ഞാനരൂപമാണെന്നുള്ളത് എന്തു പോരാന്ന് പറയുന്നു പറയുന്നതും ചെയ്തില്ലേ നേതം ചെയ്തെന്ന് പറയുന്ന ബാധകപ്പെട്ടിയും പോരാ അതാണ് ഈ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് പോരാ പുരോവർത്തിത്വ പ്രതിഷേധ അർത്ഥ അസ്യ നാനാകാര അപ്പോ വിജ്ഞാനവാദി പറയാണ് എന്താണ് ഞങ്ങളങ്ങനെ വെറുതെ പറയുന്ന പുരോവർത്തിത്വം ഇതന്ത സന്നിഹിതത്വം എന്നും പറയുന്നു ഇതന്തയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഫലത്തിൽ എന്താവും പ്രേതം എന്താവും ജ്ഞാനാകാരമാണ് കാരണം ഇല്ലല്ലോ പിന്നെ രഹിത എവിടെ അനുഭവപ്പെട്ടത് ഉള്ളിൽ രഹിതനെ അറിഞ്ഞില്ലേ ഇതെന്തേ നിഷേധിച്ചു പിന്നെ അത് വേണ്ടി ബാക്കി ഇതാണ് ഞങ്ങൾ പറയുന്നത് പുരോവർത്തിത്വ പ്രതിഷേധ ഇതെന്തേ നിഷേധിച്ചു കഴിഞ്ഞാൽ അർത്ഥാത് ഫലത്തിൽ അർത്ഥാർത്ഥി പ്രമാണം അത് പിന്നെ എവിടെയെങ്കിലും വേണമല്ലോ വേദത്തെ നിഷേധിക്കില്ല ഇതെന്തേ നിഷേധിച്ചു അപ്പൊ പിന്നെ വേദം എവിടെ വേണം കാരണം വേദം രഹിതം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു അത് എന്താണ് രേതത്തെ അല്ല നിഷേധിക്കുന്നത് പിന്നെ ഇതെന്തെയാണ് അപ്പൊ പിന്നെ രേതം വേണ്ടേ രേതത്തെ നിഷേധിച്ചില്ലല്ലോ അപ്പൊ രേതം എന്തായിരിക്കും ജ്ഞാനാകാരമായി രേതത്തിന്റെ രൂപം എന്തായിരിക്കും ജ്ഞാനമായിരിക്കും ആണ് പുരോവർത്തിത്വ പ്രതിഷേധ അർത്ഥാത് അസ്ഥി ഫലത്തിൽ എന്ത് വരും അസ്ഥ്യാന്ന് വെച്ചാൽ എന്താണ് രജതസ്യ ജ്ഞാനാകാരത ഇതി എന്നാണ് പറയുന്നതെങ്കിലോ ഇന്നത്തെ ക്ലാസ് എനിക്കൊന്ന് അയച്ചു തരും പോയി ഇതി ചേ അസന്നിധാൻ അസന്നിഹിതോ ഭവതി പ്രതിപത്തു അത്യന്ത സന്നിധാനം അസ്യ പ്രതിപത്രയാത്മകം കുതസ്ത്യം വായിച്ച കണ്ടോ ഇവിടെ ഓരോ വാക്കും അത് നോക്കിയിരിക്കും ക്രമമായിട്ട് പുസ്തകം മുമ്പേ വച്ചിട്ട് കാര്യങ്ങൾ അസന്നിധാന അഗ്രഹ നിഷേധ असन्निहितो भवति प्रतिपत्तुः अत्यन्त सन्निधानं तु अस्य प्रतिपत्र्यात्मकं कुतस्य മനസ്സിലായ ആദ്യം വായിക്കാൻ പഠിച്ചിട്ട് വരും പിന്നെ ഞാൻ മനസ്സിലാവും